പ്രഭാഷണത്തിൻ്റെ തുടർച്ചയാണ് ഇന്നത്തെ പ്രഭാഷണം ഇന്നലെ സെൻറ് തോമസിനെ കുറിച്ചും യേശുക്രിസ്തുവിനെ കുറിച്ചുമുള്ള സംശയങ്ങൾക്ക് മറുപടി പറയുകയുണ്ടായി ഇന്ന് മൂന്ന് നാല് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് എല്ലാ ചോദ്യങ്ങളിലെയും ഉദ്ദേശവും ഉള്ളടക്കവും ഒന്ന് തന്നെയാണ് ഭാരതീയ പുരാണങ്ങളിൽ അതുപോലെ ഉപപുരാണങ്ങളിലും ധാരാളം കഥകളുണ്ട് അവയൊന്നും തന്നെ വിശ്വാസയോഗ്യമല്ല ഇപ്രകാരം കെട്ടുകഥകളായ പുരാണങ്ങൾക്ക് ഇത്രയും പവിത്രത കൊടുക്കേണ്ട കാര്യം എന്താണ് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം അതിൻ്റെ തുടർച്ചയായിട്ട് ചോദിച്ചിരിക്കുന്ന മറ്റൊരു ചോദ്യം ഞങ്ങൾ സത്യവേദ പുസ്തകം എന്ന് പറഞ്ഞ് വിശ്വസിക്കുകയും പഠിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ബൈബിളിൽ അപ്രകാരം ഏതെങ്കിലും ഒരു അവിശ്വസനീയമായ വസ്തുത താങ്കൾക്ക് സൂചിപ്പിക്കാൻ സാധിക്കുമോ ലോകത്ത് ശാസ്ത്രീയമായി തെളിയിപ്പിക്ക തെളിയിക്കപ്പെട്ട വസ്തുതകൾ മാത്രമടങ്ങുന്നതാണ് ബൈബിൾ അത് ഞങ്ങൾ സത്യവേദ പുസ്തകമായി അംഗീകരിക്കുന്നു പുരാണത്തിലുള്ള കെട്ടുകളെ പോലെ കെട്ടുകഥകളെ പോലെ അല്ല ഈ ബൈബിളിലെ വസ്തുതകൾ എന്ന് താങ്കൾ അംഗീകരിക്കാൻ തയ്യാറുണ്ടോ എന്നുള്ളതാണ് എല്ലാ ചോദ്യങ്ങളുടെയും ഏതാണ്ട് സംക്ഷിപ്ത സാരം ഇതിന് വ്യക്തമായ ഉത്തരം ഞാൻ നൽകാം ഭാരതത്തിൽ പുരാണങ്ങൾ എഴുതിയിരിക്കുന്നത് വളരെ വ്യക്തമായ ഉദ്ദേശത്തോടു കൂടിയാണ് സാധാരണക്കാരന് ധാർമ്മികമായ മൂല്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് സാധാരണ ധാർമ്മിക വരികളിലൂടെ നടത്തുന്നതിനേക്കാൾ എളുപ്പമായി ചെയ്യാവുന്നത് കഥകളിലൂടെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് വെറും കഥയായ പഞ്ചതന്ത്രത്തെ പോലും അമേരിക്കയിലെ സി അവരുടെ സിലബസിന്റെ ഭാഗമാക്കിയത് കഥയിലൂടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ വസ്തുതകൾ മനസ്സിലാക്കാനും വിശകലനം ചെയ്യാനും ഉൾക്കൊള്ളാനും എളുപ്പമുണ്ട് അതുകൊണ്ട് പുരാണങ്ങളുടെ ഉദ്ദേശം കഥായി മാസ്തേ കഥിതാമഹീയസാം വിദായ ലോകേഷു യശപ്പരേയുഷാം വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭോ വചോ വിഭൂതിർ നതു പാരമാർത്ഥ്യം അനവധി വ്യക്തികളുടെ കഥകള് രാജാക്കന്മാരുടെ കഥകള് ഈ പുരാണങ്ങളിൽ വിവരിച്ചിട്ടുണ്ട് ഹേ പരീക്ഷിത് മഹാരാജാവേ ഈ കഥകളുടെ എല്ലാം ഉദ്ദേശം വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭോ സയന്റിഫിക് ടെമ്പർ ഉണ്ടാകണം ധാർമ്മിക ബോധമുണ്ടാകണം അതുപോലെ തന്നെ ഡിറ്റാച്ച്മെന്റ് ഉണ്ടാകണം എന്നുള്ളതിനു വേണ്ടി മാത്രമാണ് ഇവയെല്ലാം വചോ വിഭൂതിർ നതു പാരമാർത്ഥ്യം കഥകളിലെ വരികൾ അക്ഷരം പ്രതി ശരിയാണെന്ന് അങ്ങ് ധരിക്കേണ്ട കാര്യമില്ല പല കഥകളുടെയും സന്ദേശം ഉൾക്കൊണ്ട് കഥകൾ തിരസ്കരിക്കുകയാണ് വേണ്ടത് ഇതായിരുന്നു പുരാണങ്ങളുടെ ലക്ഷ്യം പുരാണങ്ങളെ സത്യവേദ പുസ്തകങ്ങളായിട്ട് ആരും അംഗീകരിച്ചിരുന്നുമില്ല അതുകൊണ്ടാണ് പുരാണമിത്യേവ ന സാധുസർവം എന്ന് പറയുന്നത് ആ പുരാണം പഠിച്ച് കൂടുതൽ സമയവും ശ്രദ്ധയുമുള്ളവർ അതിൽ നിന്ന് വേദങ്ങളിലേക്ക് കടക്കണം വേദങ്ങൾ പഠിച്ച് അതിൻ്റെ ശാശ്വത സത്യങ്ങളായ സന്ദേശങ്ങൾ ഉൾക്കൊണ്ട് വേദങ്ങളിൽ കഥകളില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക ആ വേദങ്ങളിൽ നിന്ന് വേദാന്തങ്ങളായ ഉപനിഷത്തിലേക്ക് എത്തുമ്പോഴാണ് പരമമായ പ്രപഞ്ച ചൈതന്യം എന്ന ഈശ്വര ചൈതന്യത്തെ കുറിച്ച് പരമാത്മ കുറിച്ച് അറിയാൻ സാധിക്കുക അപ്പോൾ ഭാരതത്തിലെ പുരാണങ്ങൾ ഉയർന്ന് ഉയർന്ന് ചിന്തിച്ച് ഈശ്വരീയമായ ചൈതന്യത്തെ കാണുവാനുള്ള ധാർമ്മിക പന്താവിൻ്റെ ചവിട്ടുപടികൾ മാത്രമാണ് ഈ ചവിട്ടുപടികൾ അവസാന ലക്ഷ്യങ്ങളല്ല അതുപോലെ തന്നെയാണ് ബൈബിളും ബൈബിൾ ഒരു കഥാപുസ്തകമാണ് ആ കഥാപുസ്തകത്തിലുള്ളത് മുഴുവനും സത്യമാണ് എന്ന് വിശ്വസിച്ചാൽ ഇതിൽ പരമബദ്ധം മറ്റൊന്നുമില്ല കാരണം അനവധി അനവധി ചോദ്യങ്ങൾ ബൈബിളിൽ ഉത്തരം കിട്ടാത്തതായിട്ട് ഒരിക്കലും ഉത്തരം ലഭിക്കാത്തതായിട്ടുണ്ട് ശാസ്ത്രീയമായോ ചരിത്രപരമായോ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത വസ്തുതകൾ അതിനകത്തുണ്ട് എന്ന് ഞാൻ പറയുന്നത് വെറും പാഴ്വാക്കായിട്ടല്ല ഈ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് അതിന് റഫറൻസ് തരാനും ഞാൻ തയ്യാറാണ് ബൈബിളിൻ്റെ രണ്ടാമധ്യായം തന്നെ എടുക്കുക ഉൽപ്പത്തിയിൽ ദൈവം ആദത്തെ സൃഷ്ടിച്ചു അങ്ങനെ ഒരു മനുഷ്യനെ ദൈവത്തിന് സൃഷ്ടിക്കാൻ സാധ്യല്ല ഭാരതീയ ചിന്താധാര പ്രകാരം ജാത്യന്ത പരിണാമ പ്രകൃത്യാപൂരാത് ജീവജാലങ്ങളുടെ പരിണാമം മൂലമാണ് സൃഷ്ടി നടക്കുന്നത് പുതിയ പുതിയ സൃഷ്ടി നടക്കുന്നത് ഡാർവിൻ്റെ തിയറിയും അത് തന്നെയാണ് അങ്ങനെ സൃഷ്ടിച്ച ആദത്തിൻ്റെ വാരിയെല്ലുകൊണ്ടാണ് അവയെ സൃഷ്ടിച്ചത് ഏതെങ്കിലും ഒരു ശാസ്ത്രജ്ഞന് ഇപ്രകാരം നടന്നു എന്ന് സങ്കല്പിക്കാൻ സാധ്യമാണോ ഒരു കാരണവശാലും ഒരു വാരിയെല്ലുകൊണ്ട് മറ്റൊരു സ്ത്രീയെ ഉണ്ടാക്കാൻ സാധ്യമല്ല മാത്രമല്ല ആദവും അവയും സൃഷ്ടിക്കപ്പെട്ടത് ബൈബിളിൻ്റെ കണക്കനുസരിച്ച് പുറകോട്ട് ഗണിച്ചെടുക്കുകയാണെങ്കിൽ ഏതാണ്ട് ബി സി നാലായിരത്തി പന്ത്രണ്ടിലാണ് അതായത് മാനവസൃഷ്ടി ഭൂമുഖത്ത് നടന്നിട്ട് ആറായിരത്തി പതിമൂന്ന് വർഷമായിട്ടുണ്ട് ചരിത്ര വസ്തുത എന്താണ് അറുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുള്ള ഒരു മനുഷ്യ ശരീരം യൂറാൽ പർവ്വത നിരകൾക്കടിയിലുള്ള ഒരു ഐസിൻ്റെ കൂമ്പാരത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അറുപത്തൊൻപതിനായിരത്തിലധികം വർഷം പഴക്കമുള്ള മാനവരാശിയുടെ ശരീരം കിട്ടുകയും ആദവും അവ്വയും ആറായിരം വർഷങ്ങൾക്ക് മുമ്പ് ജനിക്കുകയും ചെയ്തു എന്ന് പറയുന്നത് ചരിത്ര വസ്തുതയ്ക്ക് നിരക്കുന്നതല്ല സത്യവുമല്ല ഇനി അടുത്തത് ശ്രദ്ധിക്ക ഉൽപ്പത്തിയിലെ പതിനേഴാമത്തെ വരി രണ്ടാം അധ്യായം പതിനേഴാമത്തെ വരിയിൽ ഇപ്രകാരം പറയുന്നു എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം നീ തിന്നുകൂടാ അത് തിന്നാൽ തീർച്ചയായും നീ മരിക്കും ദൈവം മനുഷ്യന് നന്മ തിന്മയുടെ വേർതിരിച്ചറിവ് ഉണ്ടാകരുത് എന്ന് ധരിച്ചത് അത് തെറ്റല്ലേ ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട് നഹി ജ്ഞാനേന സദൃശം പവിത്രമിഹ വിദ്യതേ ജ്ഞാനത്തെ പോലെ പവിത്രമായി ലോകത്തിൽ ഒന്നുമില്ല ഭാരതീയ ചിന്താധാര ജ്ഞാനത്തെ അത്യുജ്വലമായ ചൈതന്യമായി സ്വീകരിക്കുമ്പോൾ ബൈബിളിലെ ആദ്യത്തെ വരി തന്നെ ജ്ഞാനവും വേർതിരിച്ചറിവും നിനക്കുണ്ടാകരുത് എന്ന് പറയുവാൻ കാരണം മനുഷ്യൻ ജ്ഞാനത്തിലൂടെ ദൈവത്തിന് തുല്യമായി തീരും എന്ന ദൈവത്തിൻ്റെ ഭയം കൊണ്ടാണ് ഇത് ദൈവികമായ ക്വാളിറ്റി അല്ല ഇനി ഒന്നുകൂടി ചിന്തിക്കാം പിശാജിൻ്റെ ഉപദേശപ്രകാരം ആദവും അവയും ജ്ഞാനക്കനി തിന്നില്ലായിരുന്നു എങ്കിൽ ഇന്നും അവരും അവരുടെ മക്കളും നഗ്നരായി തന്നെ ഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞു ചുറ്റിക്കറങ്ങുമായിരുന്നു എത്ര ദുഃഖകരമായ ഒരു അവസ്ഥയായിരിക്കും അത് അതായത് ആദവും അവയും പിശാചിന്റെ ഉപദേശം സ്വീകരിച്ചത് ഏറ്റവും ഉത്തമമായി എന്നർത്ഥം അതുകൊണ്ട് ഞാനും നിങ്ങളും നഗ്നരല്ലാതെ ഇന്ന് നടക്കുന്നു ഉൽപ്പത്തി മൂന്നാം അധ്യായത്തിലെ അഞ്ചാമത്തെ വരി ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ ജ്ഞാനക്കനി തിന്നാൽ നിങ്ങളുടെ കണ്ണു തുറക്കും നിങ്ങൾ ദൈവത്തെ പോലെ ആയിത്തീരുമെന്ന് അറിയാം അതായത് ഒരു മനുഷ്യനും ദൈവത്തിന് തുല്യമായി ഉയരരുത് ഒരു കാരണവശാലും നിങ്ങളുടെ കണ്ണ് തുറക്കരുത് ഒരു കാരണവശാലും നിങ്ങൾക്ക് വിവേചനം ഉണ്ടാകരുത് ഇതായിരുന്നു മനുഷ്യനെ സൃഷ്ടിച്ച നിങ്ങളുടെ ദൈവത്തിൻ്റെ ഉദ്ദേശവും അതൊരു നീചവും നികൃഷ്ടവുമായ ഉദ്ദേശം തന്നെയാണ് എന്ന് പറയാതെ നിവൃത്തിയില്ല ഉൽപ്പത്തി നാലാമത്തെ വരി പതിനേഴ് പതിനെട്ട് എന്നീ വരികൾ ശ്രദ്ധിക്കാം ആദം അവയെ പ്രാപിച്ചു അവൾ ഗർഭം ധരിച്ച് കായീനെ പ്രസവിച്ചു കായീൻ ഭാര്യയെ പ്രാപിച്ച് ഹാനോക്കിനെ പ്രസവിച്ചു ഹാനോക്ക് ഭാര്യയെ പ്രാപിച്ച് ഇറാദ് ജനിച്ചു ഇനി ഒരു സംശയം ദൈവം സൃഷ്ടിച്ചത് ആദവും അവയെയും മാത്രമാണല്ലോ അതിൽ നിന്നാണ് കായീൻ ഉണ്ടായതും ഈ കായീൻ ഭാര്യയെ പ്രാപിക്കാനുള്ള ഭാര്യ എവിടെ നിന്നാണ് ഉണ്ടായത് ആ സ്ത്രീയെ ആരായിരുന്നു സൃഷ്ടിച്ചത് എന്നിട്ട് ഹാനോക്ക് ഉണ്ടായി ഹാനോക്കും ഭാര്യയെ പ്രാപിച്ചു അപ്പൊ ഹാനോക്കിന്റെ ഭാര്യ എവിടെ നിന്നാണ് കിട്ടിയത് ഈ ചോദ്യത്തിന് നിങ്ങളുടെ സത്യവേദ പുസ്തകത്തിൽ ബൈബിളിൽ ഉത്തരമില്ല അത് ശുദ്ധ അസംബന്ധമാണ് മറ്റൊരു രീതിയിൽ അതിന് എക്സ്പ്ലനേഷൻ കൊടുത്താൽ അത് ചാരിത്രഹീനമായ പ്രവൃത്തിയായിട്ട് വ്യാഖ്യാനിക്കേണ്ടി വരും അതുകൊണ്ട് ബൈബിൾ സത്യവേദ പുസ്തകമാണോ എന്ന് ഈ ഒരൊറ്റ വരിയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ പുറപ്പാട് എട്ടാം അധ്യായത്തിലെ പതിനാലാമത്തെ വരി ഒന്ന് ശ്രദ്ധിച്ചു വായിക്കാം മോശയുടെ അപേക്ഷയനുസരിച്ച് കർത്താവ് പ്രവർത്തിക്കുകയും ചെയ്തു വീടുകളിലും മുറ്റങ്ങളിലും വയലുകളിലുമുള്ള തവളകൾ ചത്തൊടുങ്ങി എന്തൊരു കപ്പാസിറ്റിയാ ദൈവത്തിന് ഓരോ സ്ഥലത്തുമുള്ള തവളകളെ കൊല്ലുവാൻ ദൈവം ഇറങ്ങി വരേണ്ടി വരുന്നു എന്തിനാ അത് ശരിയായില്ല ദൈവ സൃഷ്ടിയെ ആരുടെയെങ്കിലും അപേക്ഷയനുസരിച്ച് ദൈവം തന്നെ കൊല്ലുക നിരുപദ്രവകാരികളായ തവളകളെ കൊല്ലുക ഇതെല്ലാം ഒരു ദൈവത്തിന്റെ കപ്പാസിറ്റിയാ അടുത്ത വരി പുറപ്പാട് ഇരുപത്തി ഒൻപതാമത്തെയും പതിനഞ്ചാമത്തെയും വരിയിൽ ശ്രദ്ധിക്കുക നീ ആണാടിനെ അറുത്ത് അതിൻ്റെ കുടലും കാലുകളും കഴുകിയെടുത്ത് തലയുടെ കൂടെ കർത്താവിനുള്ള ബലിയായി ബലിപീഠത്തിൽ ദഹിപ്പിക്കുക ഭാരതത്തിൽ പണ്ട് യാഗങ്ങൾ നിലനിന്നിരുന്നു ഇതുമാതിരി തന്നെ ചെയ്തിരുന്നു ബുദ്ധൻ അത് തടഞ്ഞു അത് സത്യമല്ലാത്തതുകൊണ്ടും അഹിംസാവാദത്തിനെതിരായതുകൊണ്ടും തെറ്റായതുകൊണ്ടുമാണ് ഭാരതീയർ ഉപേക്ഷിച്ചത് പക്ഷേ അത് സത്യമായിട്ട് ഇന്നും അംഗീകരിച്ചിട്ടില്ല പക്ഷേ ഇത് ബൈബിൾ സത്യവേദ പുസ്തകമാണെങ്കിൽ ഇത് നിങ്ങൾ അംഗീകരിക്കണം അംഗീകരിക്കാൻ തയ്യാറാണോ ഇനി അടുത്തത് പുറപ്പാട് പതിമൂന്നാം അധ്യായത്തിലെ മുപ്പത്തിനാലാമത്തെ വരി ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ ചെല്ലുന്ന ദേശത്തിൽ വസിക്കുന്നവരുടെ ബലിപീഠങ്ങൾ ഇടിച്ചു നിരത്തി സ്തംഭങ്ങൾ ഉടച്ച് അശേര വിഗ്രഹങ്ങൾ തകർക്കുക നീ മറ്റൊരു ദൈവത്തെ ആരാധിക്കരുത് കാരണം കർത്താവ് അസഹിഷ്ണുവായ ദൈവമാകുന്നു കർത്താവിൻ്റെ പേര് അസഹിഷ്ണുത എന്നാകുന്നു ഇത് അതേപോലെ ബൈബിളിൽ നിന്ന് എടുത്തിരിക്കുന്നതാ അസഹിഷ്ണുത ദൈവിക സ്വഭാവമാണോ സഹിഷ്ണുതയല്ലേ ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്ന ഭാരതീയ ചിന്താധാരകൾ അതുപോലെ തന്നെ ദയ സത്യം ധർമ്മം നീതി ന്യായം അഹിംസ ഇതെല്ലാമാണ് ദൈവികമായിട്ട് പറയാം നീ മറ്റൊരു ദേശത്ത് തന്നെ സർവ്വതും അടിച്ചുടയ്ക്കണമെന്നൊരു ദൈവികം കൊടു ഒരു ദൈവം ഉപദേശം കൊടുത്താൽ അതൊരു തരത്തിൽ ടെററിസ്റ്റിന്റെ ഭാഷയായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കുകയുള്ളൂ മാത്രമല്ല കർത്താവ് അസഹിഷ്ണുവായ ദൈവമാണെന്ന് പറഞ്ഞാൽ സഹിഷ്ണുതയല്ലേ ദൈവത്തിൻ്റെ ഉള്ളത് അസഹിഷ്ണുത ദൈവത്തിൻ്റെ ക്വാളിറ്റിയാണോ പിന്നെ കർത്താവ് പറഞ്ഞതുപോലെ ഭാരതീയരും ഒന്ന് ചിന്തിച്ചു എന്ന് വിചാരിക്കുക ലോകത്തിൻ്റെ ഓരോ സ്ഥലത്തും പോയിട്ട് കണ്ണി കണ്ടതെല്ലാം ഇടിച്ചു നിരപ്പാക്കി എന്ന് വിചാരിക്കുക ഇന്ന് വേറെ ഏതെങ്കിലും ഉണ്ടാകുമായിരുന്നു വേറെ ഏതെങ്കിലും ധർമ്മം ഉണ്ടാകുമായിരുന്നു ഇല്ല കാരണം ഈ വരികൾ സത്യവേദ പുസ്തകത്തിൻ്റെതാണെങ്കിലും അസത്യവും അസ്വീകാര്യവുമാണ് ഞങ്ങൾക്ക് മാത്രമല്ല ഹിന്ദുക്കൾക്ക് മാത്രമല്ല നിങ്ങൾക്കും അത് അസ്വീകാര്യമാണ് എന്ന് പ്രത്യേകം ഓർക്കുക മാത്രമല്ല ഈ ദയാവാരിധി എന്ന് ക്രൈസ്തവർ പറയുന്ന പരമകാരുണ്യവാനായ കർത്താവിൻ്റെ അസഹിഷ്ണുവാണ് താൻ എന്ന വരി വളരെ ദുഃഖകരമായി തോന്നുന്നതാണ് മറ്റൊരു ദൈവത്തെ നീ ആരാധിക്കരുത് എന്ന് പറയുന്നതിൻ്റെ എസൻസ് ഒന്ന് ചിന്തിക്കുക അല്പം ഉപരിപ്ലവമായിട്ട് ചിന്തിച്ചാൽ എന്റെ ചായക്കടയിൽ നിന്നല്ലാതെ നീ ചായ കുടിക്കരുത് എന്ന് പറയുന്നതിന് തുല്യമാണ് ശ്രീകൃഷ്ണൻ അപ്രകാരം പറഞ്ഞു എന്ന് വിചാരിക്കുക ഞാനല്ലാണ്ട് മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് ശ്രീകൃഷ്ണൻ ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാകും ഇതാണ് നിങ്ങളുടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത് എങ്കിൽ ആ കർത്താവിനെ സ്വീകരിക്കുന്നത് എത്രത്തോളം ശാസ്ത്രീയമാണ് എന്ന് സ്വയം ചിന്തിക്കുക സംഖ്യ ഇരുപത്തിയാറാമത്തെ അധ്യായത്തിൽ ഇരുപത്തിരണ്ട് ഇരുപത്തഞ്ച് തുടങ്ങിയ വരികളിലൂടെ ഒന്ന് കടന്നു പോവാം യഹൂദായിയുടെ കുടുംബാംഗങ്ങൾ എഴുപതിനായിരത്തി അഞ്ഞൂറ് ഇഷാക്കാറിൻ്റെ കുടുംബാംഗങ്ങൾ അറുപത്തിനാലായിരത്തി മുന്നൂറ് ഇത് എത്ര വർഷം കൊണ്ടാണ് ഇത്രയുമധികം കുടുംബാംഗങ്ങൾ ഉണ്ടായത് ഇത്രയുമധികം കുടുംബാംഗങ്ങൾ ഒരാൾക്ക് ഉണ്ടാകുമെന്നുള്ളത് ശാസ്ത്രീയമായി അംഗീകരിക്കാൻ സാധിക്കുമോ ഇത് സത്യമാണോ ഇതെവിടെയോ അസത്യമായിട്ടുള്ളത് കൊണ്ടാണ് ഇത്രയും വലിയൊരു സംഖ്യ വന്നത് ഏതായാലും ഇത് നിങ്ങൾക്ക് പോലും അംഗീകരിക്കാൻ സാധ്യമല്ല ആയിരക്കണക്കിന് കുട്ടികളുണ്ടെങ്കിൽ പോലും അറുപത്തിനാലായിരവും എഴുപതിനായിരവും കുടുംബാംഗങ്ങൾ ഉണ്ടാകാൻ ബുദ്ധിമുട്ടാണ് സംഖ്യ മുപ്പത്തിമൂന്നാമത്തെ വരി അൻപത്തിമൂന്നാമത്തെ അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നു കാനോൻ ദേശത്തെത്തുമ്പോൾ ദേശവാസികളെ എല്ലാം നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഒടിച്ചു കളയുക അവരുടെ കൽപ്രതിമകൾ നശിപ്പിക്കുക വാർപ്പുരൂപങ്ങൾ ഉടയ്ക്കുക പൂജാഗിരികൾ തകർക്കുക ആ ദേശം കൈവശപ്പെടുത്തി അവിടെ താമസിക്കുക ഇത് അസഹിഷ്ണുതയുടെയും അധർമ്മത്തിൻ്റെയും അന്യായത്തിൻ്റെയും അനീതിയുടെയും പരമകാഷ്ടയിലെത്തിയ വരികളാണ് ദൈവസൃഷ്ടി ഈശ്വരനാണ് നടത്തിയത് എങ്കിൽ ദൈവത്തെ ദൈവമായിട്ട് കാണുന്നു എങ്കിൽ മറ്റൊരു ദേശവാസിയോട് ഇത്രയും ക്രൂരമായി പെരുമാറാൻ ഒരു കാരണവശാലും ഒരു ദൈവവും ഉപദേശിക്കുകയില്ല അപ്രകാരം ഏത് ദൈവം ഉപദേശിച്ചാലും അദ്ദേഹത്തിന് ആ വ്യക്തിക്ക് ആ ചൈതന്യത്തിന് ഈശ്വരൻ്റേതായിട്ടുള്ള ഒരു ക്വാളിറ്റിയും ഉണ്ടെന്ന് അംഗീകരിക്കാൻ സാധ്യമല്ല ഓരോ ദേശത്ത് ചെന്ന് തനിക്ക് ഇഷ്ടമില്ലാത്തവരവിടെ ഉണ്ടെങ്കിൽ അവര് എന്ത് ചിന്തിക്കുന്നു എന്ത് പ്രവർത്തിക്കുന്നു ഏത് രീതിയിൽ ജീവിക്കുന്നു എന്ന് പോലും ചിന്തിക്കാതെ അവരെ നശിപ്പിക്കാൻ ഉന്മൂലനം ചെയ്യാൻ ഉപദേശിച്ച കർത്താവിൻ്റെ ചൈതന്യത്തിൽ നിങ്ങൾക്ക് സംശയം തോന്നുന്നില്ലേ ആവർത്തനം ഒൻപതാം അധ്യായത്തിൽ അഞ്ചാമത്തെ വരി ഒന്ന് ശ്രദ്ധിക്കുക ഞാനല്ലാതെ മറ്റു ദേവൻ നിനക്കൊണ്ടാകരുത് മറ്റൊരു ബിംബം നിനക്കൊണ്ടാകരുത് അവയെ നീ പൂജിക്കരുത് കർത്താവ് അസഹിഷ്ണുവായ ദൈവമാകുന്നു എന്നെ വെറുക്കുന്നവരുടെ ദുഷ്ടതയ്ക്ക് മൂന്നും നാലും തലമുറ വരെ ഉള്ള സന്തതി പരമ്പരകളോട് പകരം വീട്ടും ഈ പകരം വീട്ടുക എന്ന ഒരു വരി എന്നെയല്ലാതെ പൂജിക്കരുത് എൻ്റെ വിഗ്രഹമല്ലാതെ വെക്കരുത് എന്നെല്ലാം പറയുന്നത് ഒരു തരത്തിൽ കാട്ടുകൊള്ളക്കാരുടെ വരികൾക്ക് തുല്യമായി തോന്നുന്നു അപ്രകാരം ഒരു ഈശ്വരീയ ചൈതന്യത്തിൻ്റെ വായിൽ നിന്ന് വന്നു എന്ന് വിചാരിക്കുക അതിനേത് രീതിയിലാണ് പ്രതികരിക്കാൻ സാധിക്കുക അസഹിഷ്ണുവായ ദൈവമാണ് ഞാൻ എന്ന് സ്വയം ഡിക്ലെയർ ചെയ്യാൻ ഒരു ദൈവം സന്നദ്ധമാകുന്ന ഒരു ചിന്താധാര ഒരു വശത്ത് മറ്റൊരു വശത്ത് ആകാശാത് പതിതന്തോയം യഥാഗച്ഛതി സാഗരം സർവദേവ നമസ്കാരം കേശവം പ്രതിഗച്ഛതി ആകാശത്ത് നിന്ന് വീഴുന്ന ജലഗണങ്ങൾ ഒരുമിച്ച് ചേർന്ന ചാലുകളായിട്ട് ചാലുകൾ തോടുകളായിട്ട് തോടുകൾ നദികളായിട്ട് മഹാസാഗരത്തിൽ ചെന്നെത്തുന്നത് പോലെ എല്ലാ ചിന്താധാരകളും ഒരേ ചൈതന്യത്തിൽ നിന്ന് ഉത്ഭവിച്ച് ഒരേ ചൈതന്യത്തിൽ എത്തുന്നു ഏത് നിങ്ങൾ സ്വീകരിക്കാനും സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയുന്ന ഭാരതത്തിൽ ജനിച്ചവർക്ക് ആനോ ഭദ്രാകൃതവോ എന്തു വിശ്വത ഉജ്ജ്വലമായ ചിന്താധാരകൾ എല്ലായിടത്തു നിന്നും വന്നു ചേരട്ടെ എന്ന് പറയാൻ സാധിക്കുന്ന ചിന്താധാരയുള്ള വേദങ്ങളിൽ നിന്ന് ചൈതന്യം ഉൾക്കൊള്ളുന്ന നമുക്ക് ഇത് അംഗീകരിക്കാൻ സാധിക്കുമോ സഹനാവതു സഹന ഭുനക്തു സഹവീര്യം കരവാവഹൈ തേജസ്വിനാവതീതമസ്തു ഒരുമിച്ച് പ്രവർത്തിക്കാം ഒരുമിച്ച് കർമ്മമണ്ഡലത്തിൽ ഇറങ്ങാം ഒരുമിച്ച് ഭക്ഷിക്കാം എന്ന് പറയുന്ന ഒരു ചിന്താധാര ഒരു വശത്ത് മറ്റൊരു വശത്ത് ഞാനല്ലാതൊരു ദൈവം നിനക്കൊണ്ടാകരുത് വിഗ്രഹം നിനക്കൊണ്ടാകരുത് ഞാൻ നാല് തലമുറ വരെ പകരം വീട്ടുമെന്ന് പറയുന്ന ഒരു സംസ്കാരമുള്ള ഈശ്വര ചൈതന്യം മറുവശത്ത് ഇതിനെ ഇപ്രകാരം ഒരു വരി സത്യവേദ പുസ്തകത്തിൽ ഉൾക്കൊള്ളിക്കുവാൻ സാധിക്കേണ്ടതാണോ സാധിക്കാമോ അത് അംഗീകരിക്കാൻ പാടുണ്ടോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കേണ്ടതാണ് ആവർത്തനം എട്ടാം അധ്യായത്തിലെ പതിമൂന്നാമത്തെ വരി മറ്റു ദേവന്മാരിലേക്ക് നിന്നെ ആകർഷിച്ചാൽ നീ വഴങ്ങരുത് അയാൾക്ക് ചെവി കൊടുക്കരുത് കണ്ണുകളിൽ അയാളോട് കാരുണ്യമുണ്ടാകരുത് ഒളിച്ചു വെക്കുകയുമരുത് അയാളെ കൊല്ലണം അയാളെ വധിക്കാൻ നീ ആദ്യം കരമുയർത്തണം ഈ ഒരു വരി ചൈതന്യമുള്ളതാണോ ശ്രേയസ്കരമാണോ അത് സ്വീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ ഇപ്രകാരം ഒരു ഉപദേശം ഭാരതീയര് കഴിഞ്ഞ രണ്ടായിരമോ മൂവായിരമോ വർഷമായിട്ട് പ്രാവർത്തികമാക്കിയിരുന്നെങ്കിൽ ഈ ധർമ്മചിന്താധാരയല്ലാതെ മറ്റേതെങ്കിലും ചിന്താധാര ഭാരതത്തിൻ്റെ മണ്ണിലേക്ക് കാലുകുത്തുവാൻ അനുവദിക്കാൻ ഉള്ള അവസരമുണ്ടാകുമായിരുന്നോ ഇല്ല അത് ഭാരതീയർ ചെയ്യില്ല ഭാരതത്തിൽ ജനിച്ചു വളർന്ന ഭാരതീയ രക്തമുള്ള ഇത് അംഗീകരിക്കാൻ സാധിക്കുമോ എന്ന് സ്വയം ചിന്തിക്കുക ആവർത്തനം നാൽപ്പത്തിരണ്ടാം അധ്യായത്തിലെ ഇരുപത്തിരണ്ടാമത്തെ വരി കർത്താവ് പറഞ്ഞു എൻ്റെ വൈദികളോട് ഞാൻ പ്രതികാരം ചെയ്യും എന്നെ വെറുക്കുന്നവരോട് ഞാൻ പകരം വീട്ടും എൻ്റെ അസ്ത്രങ്ങളെ രക്തപാനം കൊണ്ട് ലഹരി പിടിപ്പിക്കും എൻ്റെ വാളിന് അവരുടെ മാംസം ഭക്ഷണമാകും ക്രൂരമായൊരു വരി ഇതെടുത്തത് സത്യവേദ പുസ്തകത്തിൽ നിന്നാണ് ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതലായി വിവരിക്കേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾക്കതിൻ്റെ അർത്ഥം എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമാണ് യേശയ്യ പതിനെട്ടാം അധ്യായത്തിലെ ഇരുപത്തിമൂന്നാമത്തെ വരി ടയർ ഭൂമുഖത്തുള്ള എല്ലാ രാജാക്കന്മാരുമായി വേശ്യാവൃത്തിയിൽ ഏർപ്പെടും അവളുടെ ലാഭവും കൂലിയും കർത്താവിന് സമർപ്പിക്കും അത് ശേഖരിക്കുകയോ പൂഴ്ത്തിവെക്കുകയോ ഇല്ല കർത്താവിൻ്റെ സന്നിധിയിൽ വസിക്കുന്നവർക്ക് അവളുടെ ലാഭം കൊണ്ട് സമൃദ്ധമായ ഭക്ഷണവും നല്ല വസ്ത്രവും ലഭിക്കും വേശ്യാവൃത്തി കൊണ്ട് ലഭിച്ച സമ്പത്ത് കർത്താവ് ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് ഭക്ഷണം നൽകുക ഇത് മോശമല്ലേ ഇത് ശ്രേഷ്ഠമായ ഒരു കർത്തവ്യമാണോ ഒരു ധർമ്മമാണോ പതിനാറാം അധ്യായത്തിലെ ഒന്നാമത്തെ വരി വിലാപം യഹൂദപുത്രിയായ കന്യകയെ കർത്താവ് മുന്തിരിച്ചക്കിലെന്ന പോലെ അരച്ചു കളഞ്ഞു ഇവയെക്കുറിച്ച് ഞാൻ വിലപിക്കുന്നു ഈശ്വര സൃഷ്ടിയായ ഒരു കന്യകയെ ചക്കിലിട്ട് അരച്ചു കളയുക ഇത് ഉഴുന്നുപരിപ്പോ മറ്റോ ആണോ അല്ല ഇത്രയും നികൃഷ്ടമായ ഒരു മാനസിക വികാരം ഈശ്വരൻ എന്ന് വിചാരിച്ച് ആരാധിക്കുന്ന ഒരു ചൈതന്യത്തിലുണ്ടായാൽ അതിനെ ഏത് രീതിയിലാണ് വിലയിരുത്തുക കർത്താവിൻ്റെ മഹാദിനത്തെക്കുറിച്ച് ഷെഫയർ ഒന്നാം അധ്യായത്തിൽ പതിനാല് മുതൽക്ക് പതിനെട്ട് വരെ വരികൾ ഇപ്രകാരം പറയുന്നു കർത്താവിൻ്റെ മഹാദിനം ആസന്നമായിരിക്കുന്നു അത് അതിവേഗം വന്നടുക്കുന്നു കർത്താവിൻ്റെ ദിനത്തിൻ്റെ ശബ്ദം ഭയങ്കരമാണ് അവിടെ യോദ്ധാക്കൾ പൊട്ടിക്കരയുന്നു അത് ക്രോധത്തിൻ്റെ ദിനമാണ് തകർച്ചയുടെ ദിനം ഇരുട്ടിൻ്റെ മങ്ങലിൻ്റെയും ദിനം കാർമേഘങ്ങളുടെയും കൂരിരുട്ടിൻ്റെയും ദിനം ഞാൻ മനുഷ്യർക്ക് ദുരിതമുണ്ടാക്കും മാനവരാശിയുടെ നന്മയ്ക്ക് മാനവരാശിയുടെ ചൈതന്യത്തിന് ഇറങ്ങി വരുന്ന ഒരു ഈശ്വരകാരുണ്യം ഇപ്രകാരം വരികയാണെങ്കിൽ ആ ഭയങ്കര ദിവസത്തെക്കുറിച്ച് ഭയപ്പെടുകയല്ലാതെ ആശ്വാസത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ചിന്തിക്കാൻ പറ്റുമോ ഞാൻ ആരാധിക്കുന്ന പൂജിക്കുന്ന വാഴ്ത്തുന്ന കർത്താവ് ഇറങ്ങി വരുന്ന ദിവസം മാനവരാശിയുടെ ദുരിത ദിനമായി തീരുകയാണെങ്കിൽ ഈ അവതാരങ്ങളെയെല്ലാം എങ്ങനെയാ പൂജിക്കാൻ സാധിക്കുക പത്താം അധ്യായത്തിൽ വിജ്ഞാനം പതിനാലാമത്തെ വരിയിൽ ഇപ്രകാരം പറയുന്നു വഷളനെയും വഷളത്വത്തെയും ദൈവം ഒരേപോലെ വെറുക്കുന്നു ശില്പിയോടൊപ്പം ശില്പത്തെയും ശിക്ഷിക്കും ശില്പം വഷളത്വമാണോ കലാകാരനായ ശില്പി ഭാരതീയ ചിന്താധാര പ്രകാരം സ്ഥാപത്യവേദം അതിൽ പറയുന്ന സൃഷ്ടികർത്താവാണ് അനവധി അനവധി ഈശ്വര വിഗ്രഹങ്ങളെയും ചൈതന്യത്തെയും മൂർത്തിമത് ഭാവമാക്കി മാറ്റുന്ന ആ ശില്പി ആരാധകനാണ് ആചാര്യനാണ് അതേ സത്യവേദ പുസ്തകത്തിൽ ശില്പി വഷളനാണ് അങ്ങനെയാണെങ്കിൽ പള്ളിയിൽ ആരാധിക്കുന്ന കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന ക്രിസ്തുവിൻ്റെ രൂപമുണ്ടാക്കിയതൊരു ശില്പിയാണല്ലോ ആ ശില്പിയെയും ആ തൂങ്ങിക്കിടക്കുന്ന ശില്പത്തെയും എപ്രകാരമാണ് ക്രൈസ്തവർ കാണുക എപ്രകാരമാണ് ക്രൈസ്തവർ കാണേണ്ടത് അത് സത്യവേദ പുസ്തകത്തിന് വിപരീതമായിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് മത്തായിയുടെ സുവിശേഷം പതിനെട്ടാം അധ്യായത്തിൽ പതിനൊന്നാമത്തെ വരിയിൽ ഇപ്രകാരം പറയുന്നു സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിച്ചുകൊണ്ട് പോവുക സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു ദൈവം ഇതാ വരാൻ പോകുന്നു ക്രിസ്തു മടങ്ങി വരുന്നു എന്ന് പറഞ്ഞ് ഏ ഡി ആയിരം ആണ്ടില് പതിനായിരക്കണക്കിന് യൂറോപ്യന്മാര് ആത്മഹത്യ ചെയ്തു വലിയ വലിയ കെട്ടിടങ്ങളിൽ നിന്നെടുത്ത് ചാടി ഈ മഹാസംഭവം വരാൻ പോകുന്നു ഭയങ്കരമായ കർത്താവിൻ്റെ ദിവസം വരാൻ പോകുന്നു എന്ന് ഭയന്നായിരുന്നു അവരിതെല്ലാം ചെയ്തത് ഏതാണ്ട് അതിൻ്റെ തന്നെ മറ്റൊരു രൂപമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് വരെ ഭാരതത്തിലെ ക്രിസ്ത്യാനികൾ ഇവിടെ മുഴുവനും പറഞ്ഞു നടന്നു ഇതാ രണ്ടായിരം ആണ്ടിൽ ക്രിസ്തു വരുന്നു ഇതാ ഞാൻ വരുന്നു ആ കർത്താവിൻ്റെ വലിയ ദിവസം വരുന്നു എന്ന് പറഞ്ഞ് ഒന്നും നടന്നില്ല ഒന്നും നടക്കാത്തതിനെക്കുറിച്ച് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് മുഴുവനും സത്യമാണെന്ന് വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് സാധിക്കൂ നടക്കാത്തതിനെക്കുറിച്ച് മാത്രമേ അതിൽ പറഞ്ഞിട്ടുള്ളൂ യേശുക്രിസ്തു തന്നെ ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ മഹാപ്രളയം നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് എ ഡി അൻപത്തിരണ്ട് വരെയും അത് സംഭവിച്ചിട്ടില്ല അതിനുശേഷം മാനവരാശിയെ ഉന്മൂലനം ചെയ്യുന്ന ഒരു മഹാപ്രളയവും ലോകത്തിൽ സംഭവിച്ചിട്ടില്ല അതിൻ്റെ അർത്ഥം ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് തെറ്റാണെന്ന് ആയിരം ആണ്ടിലും സംഭവിച്ചില്ല രണ്ടായിരം ആണ്ടിലും സംഭവിച്ചില്ല ഇപ്രകാരം സംഭവിക്കാത്തതിനെ കുറിച്ചെല്ലാം പറയുന്നത് സത്യമാണെന്ന് ധരിച്ച് അത് പറയുന്നത് സത്യവേദ പുസ്തകത്തിലാണെന്ന് ധരിച്ച് അതിനെ ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്യാൻ സത്യത്തെ അനുകൂലിക്കുന്ന അനുശാസിക്കുന്ന ആരാധിക്കുന്ന ആർക്കെങ്കിലും സാധിക്കുമോ എന്ന് ഒന്ന് വിലയിരുത്തുക മത്തായിയുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിൽ ഇരുപത്തിനാല് ഇരുപത്തി ആറ് വരികളിൽ ഇപ്രകാരം പറയുന്നു കള്ളക്രിസ്തുമാരും കള്ളപ്രവാചകരും പ്രത്യക്ഷപ്പെടും അവർ വലിയ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിക്കും ഇത് നിങ്ങൾ വിശ്വസിക്കരുത് ആരാ ഈ കള്ളക്രിസ്തു ആരാ ഈ കള്ളപ്രവാചകര് അവരാരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഭാരതത്തിൽ നിന്ന് ആരും അങ്ങനെ വന്നിട്ടില്ല ഭാരതത്തിൽ നിന്ന് ആർക്കും വരാനും സാധ്യല്ല ഇനി എവിടെ നിന്നെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ക്രിസ്തുവാണെന്ന് പറഞ്ഞു വന്നിട്ടുമില്ല അവരവർ അവരവരുടെ രൂപത്തിൽ തന്നെ ഭാവത്തിൽ തന്നെ പേരിൽ തന്നെയാണ് വന്നിരിക്കുന്നത് പതിനായിരക്കണക്കിനല്ല കോടിക്കണക്കിന് ക്രൈസ്തവരുൾപ്പെടെയുള്ള അനുചരന്മാരും ശിഷ്യന്മാരും ആരാധകരും അവർക്കെല്ലാവർക്കുമുണ്ട് ആരും ക്രിസ്തുവിൻ്റെ പേരെടുത്ത് സ്വീകരിച്ചു വന്നിട്ടുമില്ല ലോകത്തിൽ ഒരിടത്തും അങ്ങനെ വന്നിട്ടില്ല വന്നിട്ടുണ്ടെങ്കിൽ അവരെ ഭയപ്പെടേണ്ടത് ക്രൈസ്തവരായ നിങ്ങളാണ് കാരണം ഇല്ലാത്തൊരു കാര്യത്തെ പറഞ്ഞിരിക്കുന്ന സത്യവേദ പുസ്തകത്തിൻ്റെ ചിന്താധാര നിങ്ങൾക്കുള്ളതാണ് ഭാരതീയർക്കുള്ളതല്ല യോഹന്നാൻ അൻപത്തിമൂന്നാമത്തെ അധ്യായത്തിലെ ആറാമത്തെ വരി യേശു അവരോട് പറഞ്ഞു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളിൽ ജീവനുണ്ടായിരിക്കുകയില്ല എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ടായിരിക്കും നിങ്ങൾ ആരാധിക്കുന്ന പൂജിക്കുന്ന അവതാരമായ ഈശ്വരപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം കുടിക്കുകയും ചെയ്യുക എന്നുള്ളത് അംഗീകരിക്കാൻ സാധിക്കുന്ന ഒരു ഉപദേശമാണോ എൻ്റെ പിതാവ് അല്ലെങ്കിൽ അവനവൻ്റെ അച്ഛൻ മരിക്കുന്ന സമയത്ത് ഇപ്രകാരം ഒരു ഉപദേശം നിങ്ങൾക്ക് തന്നു എന്ന് വിചാരിക്കുക മക്കൾക്ക് തന്നു എന്ന് വിചാരിക്കുക ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മാംസം നിങ്ങൾ ഭക്ഷിക്കണം എൻ്റെ രക്തം നിങ്ങൾ പാനം ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ ഏതെങ്കിലും വ്യക്തിക്ക് അവൻ്റെ അച്ഛൻ്റെ ഉപദേശം സ്വീകരിക്കാൻ എന്ന രീതിയിൽ ഇത് ചെയ്യാൻ സാധിക്കുമോ ഒരു കാരണവശാലും ചെയ്യില്ല ഏതോ ഒരു പ്രത്യേക വികാരം കൊണ്ടായിരിക്കും അച്ഛൻ അപ്രകാരം പറഞ്ഞത് എന്ന് ധരിച്ച് വളരെ പവിത്രതയോടുകൂടി ആ ശരീരം ദഹിപ്പിക്കുകയോ അല്ലെങ്കിൽ മണ്ണിൽ കുഴിച്ചിടുകയോ ആണ് നാം ചെയ്യുക ഉപദേശം തന്നത് യേശുക്രിസ്തുവാണെങ്കിൽ പോലും ആ പരമപവിത്ര ആചാര്യന്റെ ശരീരം കഴിക്കുക രക്തം കുടിക്കുക just like a carnivorous animal മനുഷ്യനെ കഴിക്കുക ഇനി അത് യഥാർത്ഥത്തിലുള്ളതല്ലോ ഞങ്ങൾ ആയിട്ട് മാത്രമാണ് കഴിക്കുന്നത് എന്ന് പറഞ്ഞാൽ പോലും ആ ഭക്ഷണം അല്ലെങ്കിൽ പ്രസാദം കഴിക്കുന്ന കയ്യിൽ വെച്ചുകൊണ്ട് ആ ഗോതമ്പുണ്ട കയ്യിൽ വെച്ചുകൊണ്ട് ഇത് യേശുക്രിസ്തുവിൻ്റെ ശരീരമാണ് ഞാൻ കഴിക്കുന്നത് എന്ന് ധരിച്ച് നിങ്ങൾ കഴിച്ചാൽ അത് എത്രത്തോളം ദഹനക്രിയയ്ക്ക് വിധേയമാകും എത്രത്തോളം അവി അപവിത്രമായൊരു വസ്തുതയാണത് എന്ന് ഒന്ന് ഓർമ്മിച്ചു നോക്കുക ഒന്ന് ചിന്തിച്ചു നോക്കുക പരമപവിത്ര പിതാവിൻ്റെ പുത്രനായ യേശുദേവന്റെ ശരീരം കഴിക്കുക രക്തം കുടിക്കുക എന്നീ ആചാരങ്ങൾ അനാചാരങ്ങളാണെന്ന് മാത്രമല്ല ഒരു കാരണവശാലും സ്വീകരിക്കാൻ പാടില്ലാത്തതുമായിരുന്നു ക്രൈസ്തവ ധർമാനുശാസകന്മാര് യേശു ക്രിസ്തുവിനെ നാൽപ്പത് ദിവസം പിശാചു പിടിച്ചു എന്ന് ബൈബിളിൽ എഴുതിയിരിക്കുന്നു യഥാർത്ഥത്തിൽ ആധുനിക സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് എന്നൊരു ചോദ്യം ചോദിക്കുക ഏതെങ്കിലും ഒരു വ്യക്തിയെ പിശാചു പിടിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് സൈക്കാട്രിസ്റ്റോ സൈക്കോളജിസ്റ്റോ ഉടനെ പറയും ആ വ്യക്തിയെ പിശാചു പിടിച്ച വ്യക്തിയെ ഉടനെ തന്നെ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്യണം കാരണം അതൊരു തരത്തിൽ മാനസികമായ വിഭ്രാന്തിയാണ് അപ്പം പിശാജ് എന്നൊരു വസ്തുത ശാസ്ത്രീയമായിട്ടില്ല നാൽപ്പത് ദിവസം യേശു ക്രിസ്തുവിനെ പിശാജ് പിടിച്ചു എന്ന് പറയുന്നതും തെറ്റാണ് മാത്രമല്ല ദൈവത്തിൻ്റെ പുത്രനായ പരമപവിത്രനായ ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയെ പിശാജ് പിടിച്ചുവെങ്കിൽ മറ്റുള്ളവരുടെ അവസ്ഥ എന്താ മറ്റുള്ളവരെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ഈ ദൈവപുത്രന് സാധിക്കുമോ അദ്ദേഹത്തിന് സ്വയം പിശാചിൽ നിന്ന് മോചനം നേടാൻ സാധിച്ചിട്ടില്ല മാത്രമല്ല പട്ടിണി കിടന്ന സമയത്ത് ഈ പിശാജ് കുറേ കല്ല് കൊടുത്തിട്ട് അതിനെ അപ്പമാക്കാൻ പറഞ്ഞു അതിനും അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല വലിയ ഒരു മലമുകളിൽ നിന്ന് എടുത്ത് ചാടാൻ പറഞ്ഞു നിന്റെ കർത്താവ് നിന്നെ രക്ഷിക്കുമോ എന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോഴും അദ്ദേഹം ചാടിയില്ല അതിൻ്റെ അർത്ഥം യേശുക്രിസ്തു നമ്മളെപ്പോലെ ഒരു സാധാരണ മനുഷ്യനായിരുന്നു അതിനപ്പുറം അദ്ദേഹത്തിൽ ദൈവീകത്വം അവരോധിക്കുന്നത് യഥാർത്ഥമല്ല സത്യമല്ല വസ്തുതാപരവുമല്ല അപ്രകാരം ചെയ്താൽ അത് ശാസ്ത്രീയവുമല്ല നീ ദൈവപുത്രനാണെങ്കിൽ നീ ഒരത്ഭുതമെങ്കിലും കാണിക്കാൻ കുരിശിലേറ്റുന്നതിന് മുൻപ് അദ്ദേഹത്തിനോട് പട്ടാളക്കാർ പറഞ്ഞു കുരിശിൽ കിടക്കുന്ന സമയത്ത് നീ ദൈവപുത്രനാണെങ്കിൽ ഇറങ്ങി വരാൻ പറഞ്ഞു കുരിശിലെ കയറ്റുന്നതിന് മുൻപ് മുഖം മൂടിക്കൊണ്ട് നീ ദൈവപുത്രനാണെങ്കിൽ മുമ്പിൽ നിൽക്കുന്നവരെ ഒന്ന് തിരിച്ചറിയാൻ പറഞ്ഞു അതൊന്നും യേശുദേവൻ ചെയ്തില്ല അതൊന്നും യേശുക്രിസ്തുവിന് സാധ്യമല്ല എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അദ്ദേഹം ദൈവപുത്രനാണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അപ്രകാരം പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു മാത്രമല്ല അദ്ദേഹം കുരിശിലേറിയത് ഒരു മഹാബലിയുടെ പ്രതീകമായിട്ടല്ല അന്ന് നിലനിന്നിരുന്ന നിയമങ്ങൾ ലംഘിച്ചതുകൊണ്ട് കൂട്ടത്തിൽ ഉറ്റി കൊടുത്തിട്ട് അദ്ദേഹത്തിനെ കുരിശിലേറ്റുകയാണ് ഉണ്ടായത് അദ്ദേഹം അവരിൽ നിന്ന് രക്ഷപ്രാപിക്കാൻ പല സ്ഥലങ്ങളിലും ഒളിഞ്ഞും തെളിഞ്ഞും നടന്നിരുന്നു എന്ന് ബൈബിള് തന്നെ പറയുന്നു ഈ ഇപ്രകാരണങ്ങളാൽ നമുക്കൊരു കാര്യം വ്യക്തമാകും സത്യവേദ പുസ്തകത്തിലെ വരികൾ ചോദ്യം ചെയ്യാതെ വിശ്വസിക്കേണ്ടതല്ല സമകാലീന പ്രസക്തിയുള്ള നന്മകൾ സ്വീകരിച്ച് ബാക്കിയുള്ളത് തിരസ്കരിക്കേണ്ടതാണ് ചോദ്യം ചെയ്യാതെ വിശ്വസിക്കാൻ പാകത്തിന് അതിനകത്ത് ഒരു വസ്തുതയുമില്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് വിനീത